मनोबुद्ध्यटङ्कारचित्तानि न च श्रोत्रजिह्वे न च ചിദാനന്ദരൂപ ശിവോഹം ശിവോഹം എന്റെ ഐഡന്റിറ്റി ആചാര്യ ഞാൻ പറയേണ്ടത് ഈ മനസ്സും ബുദ്ധിയൊക്കെ വെച്ചാണ് മനസ്സും ബുദ്ധിയും അഹങ്കാരവും ഞാനല്ല ശ്രോത്രവും ജിഹ്വയും ഘ്രാണവും നേത്രവും ഞാനല്ല ആകാശവും ഭൂമിയും അഗ്നിയും വായുവും ഞാനല്ല ഞാൻ ചിദാനന്ദമായ ശിവമാണ് ഇനി ശങ്കരനെയും നാം കാണുന്നുണ്ട് ഐഡന്റിറ്റി ക്രൈസിസ് ഇല്ല ശങ്കരൻ ഗുരുവായി കഴിഞ്ഞ് നടന്നു നീങ്ങുമ്പോൾ ഒരു അമ്മയും അച്ഛനും കൂടി തങ്ങളുടെ ഒരു പതിനൊന്ന് വയസ്സുള്ള ബാലനെയും കൊണ്ടുവന്നു കുമാരനെയും കൊണ്ടുവന്നു ആചാര്യന്റെ അടുക്ക കൊണ്ടുവന്നിട്ട് പറഞ്ഞു ആചാര്യ ഇവൻ വർത്തമാനം പറയുന്നില്ല ജനിച്ചിട്ട് കൺജനിറ്റൽ ഡെഫ്നസ് ജന്മനായവൻ ബധിരനാണ് മൂകനുമാണ് ഞങ്ങൾ പറഞ്ഞിട്ട് ഒന്നും അങ്ങ് കേൾക്കുന്നില്ല ചെവിയൊക്കെ അടഞ്ഞിരിക്കുക യാതൊന്നും കേൾക്കുന്നില്ല യാതൊന്നും പറയുന്നില്ല ഉപനയനമെങ്കിലും നടത്തണം എന്ന് ആഗ്രഹമുണ്ട് ഉപന്യം നടത്താൻ വർത്തമാനം എന്ന് പറയണ്ടേ മന്ത്രം ഓതണ്ടേ ആചാര്യ ഞങ്ങളെ രക്ഷിക്കണം നമസ്കരിച്ചു പറഞ്ഞു ഈ കുഞ്ഞ് ഒന്ന് വാ വിളിച്ച് കേട്ടിട്ട് ശങ്കരൻ മെല്ലെ തോളത്ത് തട്ടിയിട്ട് കുഞ്ഞിനോട് ചോദിച്ചു പ്രിയം പറയുന്നവനെ നീ ആരാണ് പറയൂ അപ്പൊ ആചാര്യനെ നോക്കി ഒരു വല്ലാത്ത ചിരി ചിരിച്ചു അമ്മയും അച്ഛനും കാരണം എന്താണെന്ന് വെച്ചാല് പൊട്ടനോടാ ചോദിക്കുന്നത് നീ ആരാണ് ഇയാളുടെ അടുക്ക കൊണ്ടുവന്നത് തന്നെ കഷ്ടം അല്ലേ പക്ഷെ ആ പ്രിയം അവന്റെ തലച്ചോറിൽ കൊണ്ടു അവൻ പറഞ്ഞു നാഹം മനുഷ്യ മനുഷ്യനല്ല ഉറപ്പാണ് ഞാൻ ദേവന് രക്ഷനുമല്ല ഞാൻ ബ്രാഹ്മണനും ക്ഷത്രിയനും വൈശ്യനും ശൂദ്രനുമല്ല ഞാനോ ഞാൻ ബ്രഹ്മചാരിയും ഗൃഹസ്ഥനും വാനപ്രസ്ഥനും സന്യാസിയുമല്ല ഭിക്ഷുർണചാഹം നിജബോധരൂപ ശങ്കരൻ അച്ഛനമ്മമാരെ വിളിച്ചിട്ട് പറഞ്ഞു നോക്കൂ നിങ്ങളുടെ വീടിന് ഇവൻ കൊള്ളില്ല കാരണം നിങ്ങളുടെ വീട്ടിലിരിക്കേണ്ടത് ഈ പറഞ്ഞതിൽ ഏതെങ്കിലും ആകണം വേണ്ടേ ഒരു ഐഡന്റിറ്റി വേണം ഐഡന്റിറ്റി ഇല്ലാത്തവനെ ആർക്കായി ലോകത്ത് വേണം ഇവൻ ഐഡന്റിറ്റി ഇല്ലാത്തവനാണ് അതുകൊണ്ട് നിങ്ങൾ ജീവിതകാലം മുഴുവൻ ഇവനൊരു ഐഡന്റിറ്റി ഉണ്ടാക്കാൻ കിണഞ്ഞു പരിശ്രമിച്ച പാടാണ് അതുകൊണ്ട് ഒരു കാര്യം ചെയ്യൂ എന്റെ ഉള്ളിൽ നോക്കും ഇത്തരം പാർട്ടികളൊക്കെ ഞങ്ങൾ birds with same feather flies together അല്ലെ ഒരേ തൂവൽ പക്ഷികളാണ് ഒന്നിച്ച് പറക്കുന്നത് നമുക്ക് കൊള്ളാം കാരണം ഇവന് ഐഡന്റിറ്റി ഇല്ല കൂടെ കൂടിക്കോട്ടെ ഇപ്പൊ ശങ്കരൻ കൂടെ കൂട്ടുകയാണ് പക്ഷെ ശങ്കരൻ അവനെ വിളിച്ചൊരു വിളിയുണ്ട് ഹസ്താമലകൻ ഉള്ളം കയ്യിൽ നെല്ലിക്ക പോലെ സത്യം കണ്ടവൻ ഈ ലോകത്ത് ഐഡന്റിറ്റി നമ്മളൊക്കെ കാത്തു സൂക്ഷിക്കുമ്പോൾ ചിലപ്പോഴെങ്കിലും നമ്മുടെ ഐഡന്റിറ്റിയും നമുക്ക് ഐഡന്റിറ്റി കണ്ടെത്താൻ പറ്റാത്തവരെ കുറിച്ചുള്ള വേവതുപൂണ്ട അവരുടെ ഐഡന്റിറ്റിയെ കുറിച്ചുള്ള ചിന്തയും നമ്മെ ക്രൈസിസിലെത്തിക്കാൻ ഞാൻ അച്ഛനാണെന്ന് അഭിമാനിച്ച് എന്റെ മകനെ വിളിച്ച് ശക്തമായ അച്ഛന്റെ അഭിമാനത്തിൽ സംസാരിക്കുമ്പോൾ അവനൊരു വളിച്ച് ചിരിയും ചിരിച്ച് എന്നിലെ അച്ഛനെ അംഗീകരിച്ചില്ലെങ്കിൽ എന്റെ ഐഡന്റിറ്റി മുഴുവൻ തകരുക തറയെ വെച്ചാൽ ഉറുമ്പരിക്കും തലയെ വെച്ചാൽ പേനരിക്കുമെന്ന് വിചാരിച്ച് വളർത്തിക്കൊണ്ടുവന്ന മകൻ അച്ഛനമ്മമാരെ അവഗണിച്ച് പുറത്തേക്ക് പോകാൻ തുടങ്ങുമ്പോൾ തിരിച്ചു വിളിച്ച് മോനെ എത്ര കഷ്ടപ്പെട്ടതാണ് എത്ര മാറത്തണച്ചതാണ് എത്ര തീറ്റിയതാണ് പോറ്റിയതാണ് എന്ന് പറയുന്ന ആ അച്ഛനെയും അമ്മയെയും യാതൊരു വിധത്തിലും അംഗീകരിക്കാതെ എന്റെ ഇച്ഛയുടെ വഴിയിലൂടെ പോകുമ്പോൾ അവർക്കുണ്ടാകുന്നതും ഈ ഐഡന്റിറ്റി ക്രൈസിസ് നിങ്ങളുടെ ഭാര്യ നിങ്ങളുടെ പുത്രൻ നിങ്ങളുടെ ബന്ധുജനങ്ങൾ ഇവരൊക്കെ ഈ ഐഡന്റിറ്റി സൂക്ഷിച്ചാൽ നാളെ എത്തുന്നത് ഐഡന്റിറ്റി ക്രൈസിസിലാണ് ഈ ക്രൈസിസ് കൊണ്ട് മടുത്ത് ആ ഐഡന്റിറ്റി ക്രൈസിസിൽ നിന്ന് സ്വത്വ നിരാസത്തിൽ സ്വത്വ സംഘർഷത്തിൽ നിന്ന് നിരാസം വരുന്നില്ല സ്വത്വ സംഘർഷത്തിൽ നിന്ന് ഓടി ഒളിക്കാൻ എവിടെയെങ്കിലും എത്തുമ്പോൾ അവിടെയും നിങ്ങളൊരു ഐഡന്റിറ്റി കെട്ടിപ്പൊക്കുക ഒടുവിൽ അതും സംഘർഷത്തിലെത്തുക രസമുണ്ട് രോഗം ഞാൻ ഉണ്ടാക്കിയ എന്റെ സ്വത്വത്തിന്റെ കൂടുകളില് ഞാൻ മേധാവിയായിരുന്ന് പൊക്കിപ്പിടിച്ചുണ്ടാക്കിയതൊക്കെ തകരുന്നത് കണ്ട് വേദനിച്ച് അതിനെയൊക്കെ വലിച്ചെറിഞ്ഞ് പുതിയൊരു താവളത്തിലെത്തി അവിടെ പുതിയ പുതിയ സ്വത്വ സങ്കല്പങ്ങളൊക്കെ ഉണ്ടാക്കി അതിൽ മേഞ്ഞ് തുടങ്ങിക്കഴിയുമ്പോൾ വീണ്ടും വരുന്നു സംഘർഷം മേഞ്ഞിടത്ത് തന്നെ മനുഷ്യൻ മെയ്തു ഒരു കഷ്ടമാണ് ഈ മേച്ചിൽ മാറുന്ന ചില നിമിഷം അതാണ് അർജുനന്റെ നിങ്ങളത് മറന്നുപോയി ഞാൻ അത് പറയാനാ ഇതൊക്കെ പറഞ്ഞത് നിങ്ങൾ ഇതിനിടയ്ക്ക് നിങ്ങളിലൂടെ കടന്നുപോയിട്ടുണ്ടാവണം തിരിച്ചു വരണം അർജുനനിലേക്ക് അർജുനൻ ഈ വിഷമം അനുഭവിക്കുന്നു യുദ്ധക്കളത്തിന്റെ മധ്യത്തിൽ വന്നപ്പോ യോദ്ധാവെന്ന ഐഡന്റിറ്റി ഉരുകി ഒലിച്ചുപോയി യോദ്ധാവായാൽ യാതൊരു സംശയം വേണ്ട ആയുധമെടുക്കുക തീ പാറുന്ന അസ്ത്രങ്ങൾ പ്രയോഗിക്കുക ഇവിടെ അർജുനനിലെ അർജുനത്വം അർജന ഇത് അർജുന ആർജവം യോദ്ധാവാക്കിയും പാണ്ഡവമധ്യമനാക്കിയും അഴിഞ്ഞ മുടിയുമായി ദുശാസനന്റെ രക്തത്തിനു വേണ്ടി അലയുന്ന പാഞ്ചാലിയുടെ ഭർത്താവായും ഒക്കെ സ്വത്വം സ്വീകരിച്ച് അതിനൊക്കെ പരിഹാരമുണ്ടാക്കാൻ തന്റെ പുത്രപൗത്രന്മാർക്കായി മഹാഭാരത സാമ്രാജ്യത്തെ എഴുതി വെച്ച് അവരുടെ അധീശത്വം ഉറപ്പിക്കാൻ പിതാവായി പുത്രനായി അച്ഛനായി ഒക്കെ സ്വത്വമുള്ള അർജുനൻ ഒരു നിമിഷം തന്റെ ആർജവം കൊണ്ട് ആ സ്വത്വത്തെയൊക്കെ മാറ്റിവെച്ച് തന്നിലെ തന്നെ അവിടെ കാണുന്നവരിലേക്ക് കാണാൻ തുടങ്ങിയപ്പോൾ അവരെയെല്ലാം തന്നിൽ കാണാൻ തുടങ്ങിയപ്പോൾ താൻ ഉൾപ്പെടെ ആ യുദ്ധക്കളത്തിൽ നിൽക്കുന്നത് മുഴുവൻ പിതാക്കന്മാരാണ് ആരുടെയൊക്കെയോ ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന ആരുടെയൊക്കെയോ പിതാക്കന്മാർ ഇനി ജീവിക്കാൻ ജനിച്ചേക്കാവുന്നവരുടെ പിതാക്കന്മാർ ഇത്രയും പിതാക്കന്മാരെ മാത്രം അവിടെ കണ്ടു ഒരാളോ രണ്ടുപേരോ അല്ല മുഴുവൻ പിതാക്കന്മാർ ഇനി ഒരിക്കലും പിതാവാകില്ല എന്ന് ശഠിച്ച് ഭീഷ്മനെ പോലെ നിഷ്ഠൂര നൈഷ്ഠിക ബ്രഹ്മചാരിയായി നിൽക്കുമ്പോഴും അവരുടെ സ്വപ്ന സങ്കല്പങ്ങൾ പിതാക്കന്മാരുടേതാണ് അതുകൊണ്ട് പിതാക്കന്മാരെ മാത്രം കണ്ടുപിടിച്ചു ഈ പിതാക്കന്മാരെല്ലാം മറ്റൊരു കർത്തവ്യബോധത്തിന്റെ പുറച്ചട്ടയിടുമ്പോൾ പിതാമഹന്മാർ തന്നെയാണ് അവിടെ നിൽക്കുന്നവരെല്ലാം ആരുടെയൊക്കെയോ പിതാമഹന്മാരാണ് അവരെല്ലാവരും ആരുടെയൊക്കെയോ ആചാര്യന്മാരാണ് മാതുലന്മാരാണ് ശ്യാലന്മാരാണ് സംബന്ധികളാണ് ശ്വശുരന്മാരാണ് പൗത്രന്മാരാണ് സുഹൃത്തുക്കളാണ് സഖികളാണ് ഇവിടെ നമ്മൾ അർജുനന്റെ ചിന്തയെ സങ്കുചിതമായൊരു വ്യക്തിയുടെ ചിന്തയിൽ നിന്ന് നമുക്കെല്ലാം ബാധിക്കാവുന്ന ഒരു ചിന്തയിലേക്ക് ഉയരുന്നു അതുകൊണ്ട് അപ്പോഴുണ്ടാകുന്ന വിഷാദം യോഗയുക്തമാകുന്നു അല്ലാതെ എന്റെ ബന്ധുവിനെ കാണുന്നത് യോഗയുക്തമായ വിഷാദമല്ല വിഷാദത്തിന്റെ യോഗയുക്തത പിന്നീട് ആരില് പ്രയോഗിക്കുമ്പോഴും സാധ്യതയായി ഉണർന്നു വരുന്നതാവണം ഏതോ ഒരു രാജ്യത്ത് മഹാഭാരത രാജ്യത്ത് ഏതോ ഒരിക്കൽ സഹോദരന്മാർ തമ്മിലുള്ള ഏറ്റുമുട്ടലിൽ ഏതോ അർജുനൻ യുദ്ധം ഞാൻ ചെയ്യില്ല എന്ന് പറഞ്ഞ് ഒളിച്ചോടുന്ന വീണ്ടും അർജുനനെ യുദ്ധം ചെയ്യിപ്പിക്കുന്ന ഒരു കഥ രാജ്യഭരണം രാജാക്കന്മാർ ഭരിക്കുന്ന കാലത്തേക്ക് മാത്രം പ്രയോഗിക്കാവുന്നതാണ് ആ കാലമൊക്കെ പോയി പിന്നെ ഗീതയ്ക്ക് എന്ത് പ്രസക്തി രണ്ട് ഇതുപോലുള്ള കുടുംബ വഴക്കുകളൊക്കെ കൂട്ടുകുടുംബം ഉണ്ടായിരുന്നപ്പം വരെയൊക്കെ ഉള്ളൂ സ്വത്ത് തർക്കവും അടിയും പോക്ക് ന്യൂക്ലിയർ ഫാമിലിയായി ഇനി അങ്ങനെ വലിയ വഴക്കിന്റെ ഒന്നും കാര്യമില്ല അപ്പൊ പിന്നെ ഈ യുദ്ധമൊക്കെ നമുക്ക് നമ്മുടെ കാലത്ത് എവിടെ നടക്കണ ഇനി ബന്ധങ്ങൾ അത് ഇപ്പൊ ഭാരതത്തിൽ പോലും ശിഥിലമായിക്കൊണ്ടിരിക്കുക ഭാരതത്തിലേ ഉള്ളൂ ഈ ബന്ധമൊക്കെ പടിഞ്ഞാറൊന്നും ചെന്നാൽ ഈ ബന്ധമില്ല അവിടെയൊക്കെ ചെല്ലുമ്പോ ഭാരതീയർ അവിടെ പോയി താമസിക്കുന്നവർ പോലും മകന്റെ ജന്മദിനത്തിന് മകൻ കൂട്ടുകാരെ വിളിക്കുന്നത് പന്ത്രണ്ട് പേരെയാണെങ്കിൽ പന്ത്രണ്ട് പേർക്കേ ഭക്ഷണമുള്ളൂ പതിനെട്ട് പേർക്ക് ഭക്ഷണം അവിടെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും പതിമൂന്നാമത് വരുന്നവന് കൊടുക്കൂല പറയാതെ വരുന്നവനാണ് പറയാതെ വരുന്നവൻ സത്കാരത്തിന് യോഗ്യനല്ല പറയാതെ വരുന്നവൻ സൽക്കാരത്തിന് യോഗ്യനല്ല മുൻകൂട്ടി അറിയിക്കണം മകള് വീട്ടിലേക്ക് താമസിക്കാൻ സ്വന്തം വീട്ടിലേക്ക് അമ്മയുടെ അടുക്കലേക്ക് താമസിക്കാൻ സ്വന്തമായി ജോലിയുള്ള സ്വതന്ത്രയായ മകൾ സ്വന്തം വീട്ടിലേക്ക് താമസിക്കാൻ വരുന്നുവെങ്കിൽ വിളിച്ചു പറയണം ഇല്ലെങ്കിൽ പൂട്ടിക്കിടക്കുന്ന റൂമൊന്നും തുറന്നു കൊടുക്കൂല അടുത്ത് പോയി ലോഡ്ജിൽ താമസിക്കാം നമ്മുടെ ഇപ്പോഴത്തെ ചിന്ത ഇതാണ് ഇതിന് നേരെ വിപരീതമായിരുന്നു ഭാരതം ഓർക്കണം തിഥി അറിയിക്കാതെ വരുന്നവൻ അവനാണ് അതിഥി ദേവോ ഭവ മുന്നറിയിപ്പില്ലാതെ വരുന്നവനാണ് അവൻ ആലപ്പുഴയിൽ ഒരു വലിയ കോടീശ്വരന്റെ വീട്ടിലൊരു സപ്താഹം നടക്കുകയാണ് സപ്താഹത്തിന്റെ ആചാര്യൻ കരുവാറ്റ സ്വാമികളാണ് എന്റെ പേര് കേട്ടിട്ടുണ്ടോ എന്നറിയില്ല കരുവാറ്റ സ്വാമികൾ രാമഭദ്രസ്വാമികൾ എന്ന് പറയും അദ്ദേഹമാണ് അതിന്റെ ആചാര്യൻ അപ്പോ വലിയ വലിയ ആളുകള കളക്ടറും ഡിവൈഎസ്പിയും ഒക്കെയാണ് വന്നിരിക്കുന്നത് വലിയ വീടാണ് സ്വാമികളെ വളരെ പോയി കണ്ടിട്ട് സപ്താഹത്തിന് സമ്മതിച്ചു തന്നെ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ അപ്പോഴാണ് തിഥി ഒന്നും അറിയിക്കാതെ ഒരാൾ കയറി എന്ന് പറഞ്ഞ ഒരു പിശക്കാരൻ കയറി അതിൽ ഒന്ന പാടെ സപ്താഹ സ്ഥലത്തേക്ക് ഇങ്ങോട്ട് വരാൻ തുടങ്ങിയപ്പോ പ്രധാനപ്പെട്ട ആളുകളിൽ ഒരാൾ എന്നിട്ട് പറഞ്ഞു വ്യാസൻ കൃപ എന്ന ശബ്ദമാ ഉപയോഗിച്ചത് പര എന്ന ശബ്ദവും ഉപയോഗിച്ചതായി വ്യാഖ്യാനിക്കാം പരാകൃപ എന്ന് ഒന്നിച്ചു ചേർത്തപ്പോൾ പരമമായ കൃപ എന്നാണ് പുതിയ വ്യാഖ്യാതാക്കന്മാർ ആയിക്കോട്ടെ അതും ശരിയാണ് പരമമായ കൃപ ചെറിയ കൃപയല്ല വിഷാദത്തിലല്ലതുണ്ടാകും വിഷാദം കൊണ്ട് പരമമായ കൃപയുണ്ടാവില്ല ദുഃഖമേ ഉണ്ടാവുള്ളൂ അർജുനന്റെ വിഷാദത്തിൽ കൃപയുണ്ടായി എങ്ങനെയുള്ളവരുടെ കൃപയുണ്ടായി എന്നും കൂടെ ആലോചിക്കുമ്പോഴാണ് രസം സർവ്വതും പിടിച്ചു പറിച്ചിട്ട് ആയുധവും കൊണ്ട് നിൽക്കുന്നവനോട് കൃപയുണ്ടാകുന്ന ത്യാഗം ഇത് തെറ്റാണെന്ന് പറഞ്ഞു കൊടുത്താൽ ആ രാജ്യവും സംസ്കൃതിയും നീചന്മാരുടേതാണ് ഇത് ശരിയാണ് എന്ന് പറഞ്ഞു കൊടുത്താൽ പോരാ ഈ ശരിക്കനുസരിച്ച് അർജുനന്റെ ജീവിതം കെട്ടിപ്പടുക്കുകയും കൂടെ വേണം അവിടെയാണ് പ്രഹേലിക അർജുനൻ വളരെ ഭംഗിയില് വിഷാദ യോഗത്തിൽ അപ്പോ കൃപയാ പരയാവിഷ്ട കൃപയാലും പരയാലും ആവേശിക്കപ്പെട്ടവനായിട്ട് കൃപയും പരയും അർജുനൻ ഉണ്ടാകല്ലേ ഇത് കൃപയും പരയും അർജുനനിലേക്ക് വന്ന് ആവേശിക്കുകയായിരുന്നു ഭൂതാവേശം പോലെ ശ്രദ്ധാവിവേശ നചികേതസിനെ ശ്രദ്ധ വന്ന് ആവേശിക്കുകയായിരുന്നു നമ്മളെ പ്രതീക്ഷിച്ചിരിക്കാതെ ഇങ്ങ് വരികയാണ് കൃപ എത്രയായിരം യുദ്ധം ഈ അർജുനൻ ചെയ്തിട്ടുണ്ട് എത്ര എതിരാളികളുടെ തലയറുത്ത് പന്ത് കളിച്ചിട്ടുണ്ട് അന്നത്തെ കാലത്ത് അർജുനൻ ഫുട്ബോൾ കളിച്ചതൊക്കെ തലകൊണ്ടാണ് ആ അർജുനൻ അന്നൊന്നും ഒരു കൃപയും തോന്നിയില്ല ആ തേരലിരിക്കുന്നവന്റെ ശംഖിന്റെ മാസ്മരികതയാവണം ഇന്ന് അർജുനനാകെ മാറി ദേവാസുര യുദ്ധങ്ങളിൽ പോലും അത്ഭുത വീര്യനായി പ്രകടനം നടത്തിയിട്ടുള്ള അർജുനൻ നിസാരനായി അവിടെ ഇരിക്കുന്ന മുഴുവൻ പേരുടെയും അജ്ഞാനമോർത്ത് ദുഃഖിക്കുന്നവനായി അവരോട് കൃപ തോന്നിയവനായി കൃപാപരവശനായി ഇപ്രകാരം കൃഷ്ണനോട് പറഞ്ഞു കൃപ ദരിദ്രന് കൃപ തോന്നുമില്ല അപ്പൊ ആരാ ദരിദ്രനൂടെ പഠിക്കണം ഞാൻ ദരിദ്രനും സമ്പന്നൻ എന്ന് പറഞ്ഞപ്പോ നിങ്ങൾ കൃപ സമ്പന്നന് ദരിദ്രനോട് തോന്നാണെന്ന് പറഞ്ഞു കയ്യിൽ പണമുള്ളത് കൊണ്ട് സമ്പന്നനാവണമെന്നില്ല ഭാരതം സമ്മതിക്കുന്നില്ല നമ്മുടെ എക്കണോമിക്സ് കീൻസിന്റെയും മാർക്സിന്റെയും എക്കണോമിക്സിൽ നിന്ന് വ്യത്യസ്തമാണ് കയ്യിലെ മിച്ചം നോക്കിയല്ല സമ്പന്നന നിശ്ചയിക്കുന്നത് theory of surplus value dictatorship of the പ്രോളക്ടേറിയറ്റും ഒക്കെ എഴുതിയ മാർക്സ് നിർവചിച്ച സമ്പന്നതയല്ല ഭാരതത്തിന്റെ സമ്പന്നത ഭാരതീയന്റെ ചിന്തയില് സാമ്പത്തിക ശാസ്ത്രം മറ്റൊന്നാണ് സതുഭവതി ദരിദ്രോയസ്യ തൃഷ്ണ വിശാല ദരിദ്രന്റെ നിർവചനം ഇതാണ് ഭാരതത്തിൽ ആരാണ് ദരിദ്രൻ യാതൊരുവന്റെ തൃഷ്ണ വിശാലമാണോ അവനാണ് ദരിദ്രൻ കയ്യിലെ വരുമാനം അളന്നു നോക്കുന്നതില്ല മിച്ചം എത്രയുണ്ട് നിങ്ങളുടെ കയ്യിൽ ബാങ്ക് ബാലൻസ് ഒരു ലക്ഷം ഓ ലക്ഷാധിപതി പത്ത് കോടി ആ കോടിപ്പതി നിങ്ങൾക്ക് എത്ര കൂടെ വേണമെന്ന് ഇനി ആഗ്രഹമുണ്ട് അഞ്ച് രൂപ അതിന്റെ ദരിദ്രനാണ് നിങ്ങൾ ഫോളോ മനസ്സിലാവൂ ഒരു കോടി രൂപ സ്വാമി നിർമ്മലാനന്ദന്റെ കയ്യിൽ ഇരിക്കുമ്പോഴും നിർമ്മലാനന്ദന് പത്ത് രൂപ വേറൊരുത്തന്റെ പോക്കറ്റിൽ കിടക്കുന്നതിലേക്ക് ആ നോട്ടമെങ്കിൽ അയാൾ പത്ത് രൂപയുടെ ദരിദ്രൻ മാത്രമാണ് ഈ നിർവചനം സഹിക്കില്ല സഹിക്കോ സഹിക്കോ ഇത് സ്വീകരിച്ചു കഴിഞ്ഞാൽ പ്രശ്നം മുഴുവൻ തീരുകയും മറ്റതുകൊണ്ട് പ്രശ്നം കൂടുകയുള്ളൂ സമ്പത്തിന്റെ നിർവചനം നോക്കണം ഞാൻ രണ്ട് ഉദാഹരണം പറയാം നടന്നതാ അനക്ഡോട്ടാ ജീവത് പാത്രങ്ങളെ വെച്ചുള്ളതാണ് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഒരു പത്ത് പതിനഞ്ച് കൊല്ലം മുമ്പാണ് ഇല്ലസ്ട്രേറ്റഡ് വീക്കിലാണ് ഈ വാർത്ത വന്നത് അന്ന് ജായ്പോട്ട് എന്ന് പറഞ്ഞൊരു പരിപാടി ഉണ്ടായിരുന്നു കേട്ടിട്ടുണ്ടാവും ഈ തുണിയൊക്കെ വാങ്ങിക്കാൻ പോയ ഒരു സ്റ്റാമ്പ് കിട്ടും ജായ്പോട്ട് സ്റ്റാമ്പ് എന്ന് തന്നെ പറയാം പടിഞ്ഞാറ് നാട്ടിലല്ല ആദ്യം തുടങ്ങിയത് അപ്പൊ ഈ സ്റ്റാമ്പ് വാങ്ങിച്ചു കൊണ്ടെന്ന് വീട്ടിൽ സൂക്ഷിച്ചു നോക്കും പടിഞ്ഞാറ് നാട്ടിലൊരു കൃഷിക്കാരൻ അവൻ എന്തോ സാധനം വാങ്ങിക്കാനായിട്ട് പോയി തൊപ്പിപ്പാളയോ എന്തോ ആണ് അപ്പൊ ഇതുപോലെ ഒരെണ്ണം കിട്ടി അവൻ കൊണ്ടൊന്ന് ഉത്തരത്തെ കൊണ്ടെന്ന് വെച്ചിട്ട് അവൻ പതിവായിട്ട് കൃഷിക്ക് പോകും കണ്ണുകൂട്ടാനാ പോകുന്നത് അത്തവണത്തെ ജാക്ക് പോട്ടിന്റെ പ്രൈസ് അടിച്ചത് അവനാണ് first prize eight crores of dollars ആണ് first prize eight crores of dollars എട്ട് കോടി ഡോളർ ആടിക്കുന്നു എട്ട് കോടി ഡോളർ എന്ന് പറയുമ്പോൾ somewhat eight crores into forty rupees വിൻ ബ്ലാക്ക് അടിക്കുന്നത് സങ്കല്പിച്ചോണം എത്ര ഉണ്ടാവും ഏതാണ്ട് മുന്നൂറ്റി ഇരുപത് കോടി രൂപയാണ് കയ്യിലോട്ട് കിട്ടുന്നത് അപ്പൊ ഈ കൃഷിക്കാരൻ ഇതൊന്നും അറിഞ്ഞിട്ടേ ഇല്ല അന്നൊന്നും അറിയാതെ രാവിലെ എഴുന്നേറ്റ് സാധാരണ പോലെ കൃഷിക്ക് പോവാം അവിടെ ജാക്ക്പോട്ടിൽ ഉദ്യോഗസ്ഥന്മാരിരുന്ന് ഇവനെ അന്വേഷിച്ചു പിടിച്ചു അവര് അവര് മര്യാദക്കാരാണ് അവരന്വേഷിക്കും ആർക്കാ ഇത് അടിക്കുന്നതാണ് ഇത് താങ്ങാൻ കരുത്തുണ്ടോന്ന് അന്വേഷിക്കും അല്ലാത്തവന്റെ കൊടുത്താല് പോവില്ല ഇനി താങ്ങാനുള്ള കരുത്തുണ്ടേ ഇനി ചുമട് താങ്ങണമല്ലോ അപ്പൊ അവര് നോക്കിയപ്പോ ഇതൊരു സാധാരണ കൃഷിക്കാരൻ എട്ട് കോടി എന്ന് കേൾക്കുമ്പോ തന്നെ ഇവന്റെ കാറ്റ് പോകും ഉറപ്പാണ് അവര് തീരുമാനിച്ചു ഇതിനാണ് എന്റെ കാറ്റ് പോവും അവരവരുടെ സൈക്കാട്രിസ്റ്റിനെ വിളിച്ചു ഭയമിട്ടുള്ള അവിടെ എന്തിനും ഈ സൈക്കാട്രിസ്റ്റ് ഉണ്ട് സ്കൂളിൽ ചെന്നാലും ഉണ്ട് സൈക്കാട്രിസ്റ്റ് ഇവരെ വിളിച്ചിട്ട് പറഞ്ഞു വേഗം വിട്ടോളാൻ പറഞ്ഞു അവിടെ ചെന്ന് ഇവന്റെ മനസ്സിനെ ഒന്ന് ഉയർത്തിക്കൊണ്ടെന്ന് ഈ എട്ട് കോടി വാങ്ങാൻ പാകമാക്കിയിട്ട് കൊടുക്കണം ഞാൻ ആദ്യം തപ്പാൻ പറഞ്ഞു ഇയാൾ അവിടെ ചെല്ലുമ്പോ ഇവൻ കലപ്പയും നോവൊക്കെ എടുത്തു വെച്ച് നേരെ ഇറങ്ങിയ ഇരിക്കാൻ പറഞ്ഞു തന്നെ കാണാനാവും ഏഹ് എനിക്ക് നേരമില്ല എനിക്കവിടെ കാളയവിടെ നിൽക്കുന്നു പണി ഒരുപാടുണ്ട് പോയിട്ട് വരാമെന്നോട് അല്ല അങ്ങനെയല്ല നിങ്ങൾ ഇരിക്കുക കുറച്ച് കാര്യം പറയാനുണ്ട് അത് നിങ്ങൾ പണ്ടൊരു സ്റ്റാമ്പ് ആ അത് ആ മൂലയ്ക്ക് കൊണ്ട് താൻ എടുത്തുകൊണ്ട് പോകണം ഇവിടെ ഒരു സഹകരണമില്ല എടുത്തോണ്ട് പോടുമെന്നാ പറയുന്നത് അത് കാണട്ടെ അത് കാണട്ടെ എന്ന് പറഞ്ഞു എടുത്തിട്ട് പറഞ്ഞു എടു ഇത് ഇതിന് തനിക്കിപ്പം താൻ ആലോചിക്കുക താനിപ്പം നടന്നു പോകുന്ന വഴിക്ക് ഒരു പതിനായിരം സൈക്കാട്രിസ്റ്റ് ആയതുകൊണ്ട് ഈ ഇല്ലോജിക്കൽ സ്റ്റേറ്റ്മെന്റ്സിൽ പതുക്കെ തുടങ്ങുക താൻ പോകുന്ന വഴിക്ക് ഒരു പതിനായിരം ഡോളർ കിടന്നു കിട്ടിയ പിന്നെ തന്റെ അച്ഛൻ കൊണ്ട് വെച്ചിരിക്കുകയല്ലേ അവിടെ പതിനായിരം ഡോളർ പോടോ നേരം വിളിച്ച ഈ മനുഷ്യന് പാടുണ്ടാക്കാനായിട്ട് വന്നിരിക്കുന്ന ഓരോ ശല്യം വയ്യ ഒരു പണിയാനും സമ്മതിക്കില്ല പോടോ വീണ്ടും ഇയാള് തിരിഞ്ഞു പറഞ്ഞു അല്ല തനിക്കിപ്പോ ഒരു ഒരു ലക്ഷം ഡോളർ ഞാൻ തരികയാണെന്ന് വെച്ചാ തന്റെ കയ്യിലുണ്ടെങ്കിൽ കൊണ്ടുപോവാ വല്ല പിള്ളേർക്കൊക്കെ കൊടുക്കണം കൂടെ ഇതിനൊരു ഭാവമില്ല പതിനായിരം എന്ന് പറഞ്ഞിട്ടും ഒരു ലക്ഷം എന്ന് പറഞ്ഞിട്ടും പത്ത് ലക്ഷം എന്ന് പറഞ്ഞിട്ടും ഇവൻ അന്നങ്ങുന്നില്ലെന്ന് കണ്ടപ്പോൾ ഇയാൾ തന്നെ തീരുമാനിച്ചു ഇവൻ ചാകണം ആര് ഇവൻ ചത്തുപോകുന്നത് തന്നെ നല്ലത് ഇവൻ നമ്മളോട് പോലും സഹകരിക്കുന്നില്ല അവസാനം ഈ മടുപ്പൂരും ദേശീയ അത്ര കൂടും അപ്പൊ സൈക്കാട്രിസ്റ്റ് തന്നെ ദേശീയ അങ്ങ് കൂടി അവസാനം ഇങ്ങനെ കോപിച്ച് വശനായിട്ട് പറഞ്ഞു ഇവിടെ തനിക്കായി ജാക്ക്പോട്ടിൽ എട്ട് കോടി ഡോളർ അടിച്ചിരിക്കുന്നു നാല് കോടി താൻ എടുതാ കിടക്കുന്നു സൈക്കാട്രിസ്റ്റ് താഴെ തീർന്നു കാറ്റുപോയി നാല് കോടി താൻ എടുത്തോളാൻ പറഞ്ഞേ ഉള്ളൂ എന്റെ പണി തീർന്നു ആരാ ദരിദ്രൻ അപ്പൊ ദാരിദ്ര്യത്തിന്റെ നിർവചനം എന്താണ് അപ്പൊ ദാരിദ്ര്യവും സമ്പന്നതയും നമ്മൾ അളക്കുന്ന പോലല്ല ആരുടെ മനസ്സാണോ സമ്പത്ത് കൊണ്ട് നിറഞ്ഞത് ഒന്നുമില്ലാത്ത ശിവനാണ് ചൊടലയിലെ ശിവനാണ് നമ്മുടെ ഏറ്റവും വലിയ സമ്പന്നൻ ധനരഹിതൻ അവൻ ധനത്തിനെല്ലാം പ്രഭവം എന്ന് പാർവതി പറയുന്നുണ്ട് പരീക്ഷിക്കാൻ വരുമ്പോ ഇയാളോട് തന്നെ പാർവതിയുടെ അടുക്കൽ പരീക്ഷിക്കാനെത്തുമ്പോൾ എത്തുമ്പോൾ കുമാര സംഭവത്തില് കാളിദാസൻ ശിവനെ കൊണ്ട് പാർവതിയെ പരീക്ഷിപ്പിക്കുന്നുണ്ട് പഞ്ചാഗ്നി മധ്യത്തിലെ തപസ്സിനിടയ്ക്ക് അപ്പൊ ശിവൻ വന്നിട്ട് പറയും നീ കാളപ്പുറത്ത് കയറാനാണോ പോകുന്നത് കല്യാണം കഴിഞ്ഞാല് ടൊയോട്ട കാറൊന്നുമില്ല എന്റെ കയ്യില് നല്ല ഒന്നാം തരം ഒരു കാളക്കൂറ്റനാണുള്ളത് അതിന്റെ പൊക്കത്തിൽ കയറിയിട്ട് വേണം പോകാൻ ഇപ്പൊ കൊച്ചാ നിനക്ക് വേറെ പണിയൊന്നുമില്ലെന്നാ ചോദിച്ചു പണിയാണ് അണിയുന്നത് പാമ്പ് ഒന്ന് ആലിംഗനം ചെയ്യാൻ പോലും വലിയ പാടാണ് കാരണം ഈ മൂർഖം പാമ്പ് കത്തിയും വിടർത്തിയിരിക്കുകയാണ് ആലോചിച്ച് നോക്കുക അപ്പൊ അതിനൊക്കെ ഉത്തരം ഭംഗിയായി പാർവതി പറയുന്നു പറയുന്നുണ്ട് കയ്യിൽ പൈസയില്ല പിച്ചപ്പാളയായിട്ടാണ് നടക്കുന്നത് നേരം വിളിച്ച അല്ലേ തെണ്ടിയിട്ടാൻ അശനം തുണിക്കു പകരം തോലാൻ ഉടുത്തിയിടുവാൻ പണ്ടം പന്നകമാണ് ശിവനെ ചിത്രം വിചിത്രം തവ എന്ന് ശിവള്ളിയും പറഞ്ഞിട്ടുണ്ടോ അപ്പോ ഈ പാർട്ടിയെ സ്വീകരിക്കാൻ പോകുന്നത് പക്ഷെ പാർവതിക്കറിയാം ഇവന്റെ കയ്യിൽ നിന്നാണ് മുഴുവൻ പണവും ഈ ലോകത്തുണ്ടാകുന്നത് അപ്പൊ ഈ പറഞ്ഞോടെ എവിടെയാണ് ഈ ധനവാൻ എവിടെയാണ് ഈ ദരിദ്രൻ നമ്മുടെ മനസ്സുകളിലൊക്കെ ഈ കുറെ സങ്കല്പങ്ങൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് വികലമായി പോയതുകൊണ്ടല്ലേ ഇവിടെയും കൃപയുണ്ടാകാൻ മനസ്സിന്റെ സമ്പത്താണ്